തലശ്ശേരിക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ന് എന്നോട് ഇവിടെ ചിന്തിക്കാൻ കൂടെ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം ഭാരതീയ സന്ദേശങ്ങൾ ലോക നിലവാരത്തിൽ എന്നാണ് ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് കടന്നു ചെല്ലുമ്പോൾ ശശികുമാർ എന്ത് പറഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവണം ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തെറ്റായാലും ശരിയായാലും എന്തെങ്കിലും ഉണ്ടാവണം പിന്നെയും കടന്ന് കുറച്ച് സമയം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ തന്നു എന്ന് എനിക്കും തോന്നണം ഭാരതീയ സന്ദേശങ്ങൾ ലോക നിലവാരത്തിൽ ഭാരതീയ നിലവാരത്തിലുണ്ടാവണം അതുപോരാ ലോക നിലവാരത്തിലെത്തണം എന്നറിയില്ല ശ്രമിക്കാം കാരണം അത്രയും വിശാലമായ ഒരു കാര്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ഒരു പത്തും പതിനഞ്ചും ആൾക്കാർ ഒരു ദിവസം പൂർണ്ണമായിട്ടും ചിന്തിക്കാൻ പുറപ്പെട്ടാൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു പോയാൽ എല്ലാം കൂട്ടിച്ചേർത്താൽ കിട്ടുന്നൊരു സംഭവമാണത് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളിൽ പലതും ഭാരതീയ സന്ദേശം ലോക നിലവാരത്തേക്ക് എത്താവുന്നത് തന്നെയാണ് ഇപ്പോൾ പ്രഭുസാറ് പറഞ്ഞു പോയിട്ടുള്ള വാസ്തുവിദ്യ ഭാരതത്തിൽ കുറേ ഗവേഷണം നടക്കുകയും ഭാരതത്തിലെ ഓരോ വീടുകളും നോക്കിയാൽ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ശാസ്ത്രം ലോകത്തിന് കുറേ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭാരതത്തിന് പുറത്തേക്ക് പോയിട്ടുള്ളതും തിരിച്ചു വന്നിട്ടുള്ളതും പിന്നെയും പുറത്തു പോവുകയും പിന്നെയും തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള കുറേ ശാസ്ത്രങ്ങളുണ്ട് ഇവിടെ ആർട്സ് സബ്ജക്റ്റിലും വളരെ വളരെ കൂടുതലായിട്ടുള്ള കുറേ സംഭാവനകൾ ഭാരതത്തിൽ നിന്ന് പോയിട്ടുണ്ട് ലാംഗ്വേജസിൽ കുറേ പോയിട്ടുണ്ട് ഭാഷകളിൽ ഭാരതത്തിൽ നിന്നും കുറേ പോയിട്ടുണ്ട് ഫിലോസഫികളിൽ പോയിട്ടുണ്ട് ജ്യോതിഷത്തിൽ പോയിട്ടുണ്ട് തന്ത്രശാസ്ത്രത്തിൽ പോയിട്ടുണ്ട് മന്ത്രത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ കുറേ കുറേ സംഭാവനകൾ ഭാരതത്തിന് ലോകത്തിലേക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രതിപാദിക്കാൻ സമയമില്ല ഇപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫീൽഡ് മാത്രം കുറച്ച് സമയം അധികം അതിൽ ചിലവഴിച്ചാൽ അതൊരു ഭാഗം കുറച്ച് നന്നായിട്ട് കവർ ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും അതധികം പ്രതിപാദിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ് എന്നുള്ള തോന്നൽ കൊണ്ട് അത് സെലക്ട് ചെയ്തതുമാണ് അതാണ് എൻ്റെ മനസ്സിലിരിക്കുന്നതും കാരണം രണ്ട് ദിവസമായിട്ട് കടലായി ക്ഷേത്രത്തിൽ പറയുന്നതും ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭാരതത്തിന് മറ്റു പലർക്കും കൊടുക്കാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഫിലോസഫിക്കലി സ്ട്രോങ് ആയിട്ടുള്ളത് സയൻറ്റിഫിക്കലി സ്ട്രോങ് ആയിട്ടുള്ളത് ആർട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു അത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഒരു കാര്യം മാത്രം പറയാം തൃശ്ശൂർ അടുത്ത കാലത്ത് ഒരു ആർട്ട് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി യു എൻ സെൻറ്ററിൽ നിന്നും നല്ലൊരു ഡ്രാമ ആർട്ടിസ്റ്റ് യു എന്നിൽ നിന്ന് വരികയാണ് അദ്ദേഹം യൂറോപ്യനാണ് ബേസിക്കലി യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കഷൻ പോലെയുള്ളൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറയണ്ടായി പണ്ട് കാലത്ത് യൂറോപ്പിലൊക്കെ നാടകം അഭിനയിക്കുന്ന ആൾക്കാർ മുഖം മൂടി ധരിക്കുമായിരുന്നു എന്ന് അപ്പോൾ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു ഈ അഭിനയിക്കുന്ന ആള് മുഖം എന്തിനാ മറക്കണേ അഭിനയിക്കാണുന്ന ആൾ മുഖം തുറന്നിട്ടല്ലേ അഭിനയിക്കേണ്ടത് അപ്പോഴല്ലേ അഭിനയം ജനങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തിനാ ഈ മുഖം അടക്കണമെന്ന് ആർക്കും അറിയില്ല പക്ഷെ പലയിടത്തും ഉള്ളതാ അഭിനയിക്കുന്ന ആൾ മുഖം മറച്ചിട്ടാണ് അഭിനയിക്കുക അപ്പോൾ പിന്നെ കാലും കൈകൊണ്ട് മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എക്സ്പ്രഷൻസ് വരണില്ല അപ്പോൾ എന്തിനാ അങ്ങനെ അഭിനയിക്കണമെന്ന് അദ്ദേഹം ഗവേഷണം ചെയ്യണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ മുഖം മൂടി എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചിട്ട് യൂറോപ്പിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു ഇതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചിട്ട് ചരിത്രം അന്വേഷിച്ചെത്തിയപ്പോൾ ജപ്പാനിലാണ് ഉണ്ടായിരുന്നതെന്നും ജപ്പാനിൽ നിന്നാണ് മുഖം മൂടി യൂറോപ്പിലെത്തിയതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി എത്തിപ്പെട്ടത് ഏഷ്യയുടെ ഒരു ഭാഗത്ത് അപ്പോൾ ഈ ജപ്പാനിലെപ്പോൾ എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഗവേഷണം തുടർന്നപ്പോൾ ചൈനയിൽ നിന്നാണ് എന്ന് മനസ്സിലായി അങ്ങനെ ചൈനയിൽ പോയിട്ട് ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായി അത് വന്നിട്ടുള്ളത് നമ്മുടെ രാജസ്ഥാൻ ഗുജറാത്ത് ഭാഗത്തു നിന്നാണെന്ന് ചെറിയൊരു സംഭവം പറഞ്ഞതാ വളരെ രസകരമായിട്ട് അദ്ദേഹം ഇത് പ്രതിപാദിച്ചു കാരണം അരമണിക്കൂറെടുത്തു ഇത് പ്രതിപാദിക്കാൻ ഓരോ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് വന്നതാ എന്നിട്ട് അവസാനം അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ മുഖം മൂടി വന്നത് ശരിയാണ് പക്ഷേ അത് മുഖം മൂടാനല്ല അത് ഉപയോഗിച്ചത് ഈ സ്പീക്കറിന് പകരമായിട്ടാണെന്നാണ് പറയുന്നത് ഈ മുഖം മൂടി ഇട്ടിട്ട് നാടകത്തിൽ ഡയലോഗ് പറയുമ്പോൾ ഉച്ചഭാഷണി ഇല്ലാതെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നൊരു മെത്തേഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന് മുഖം മൂടാനല്ല മുഖം മൂടിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ഹോള് മാത്രം ഇവിടെ ഉണ്ടായാൽ നല്ലൊരു പബ്ലിക് സ്പീക്കറാണത് ആലോചിച്ച് നോക്കണം നമ്മുടെ വിദ്യ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പക്ഷേ എത്തിപ്പെട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി ഈ ഒരു സാധനം മുമ്പിലിരുന്ന് പറയുമ്പോൾ ഇത് പറയാണ്ടിരിക്കാൻ തരില്ല ഇതില്ലാതെ എനിക്ക് എല്ലാവരുടെയും എത്താൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഉപകരണം എൻ്റെ മുഖത്ത് വെച്ച് കെട്ടി എനിക്ക് സംസാരിക്കാമെങ്കിൽ എന്തു സുഖ ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല ഇലക്ട്രിസിറ്റി ഇല്ലാതെ എനിക്ക് പ്രഭാഷണം എവിടെ വേണമെങ്കിലും ഇതങ്ങോട്ട് കെട്ടാ പറയാം ഇന്ന് എന്തൊക്കെ വേണം നമുക്ക് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഇങ്ങനെ അവസാനം വന്നുപെടുന്നു അദ്ദേഹം പറയായിരുന്നു അദ്ദേഹം എന്ത് അഭിമാനത്തോടു കൂടിയാണ് സംസാരിച്ചതെന്നറിയോ അദ്ദേഹം പറയായിരുന്നു ഞാൻ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ആ ഭൂമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടത്തിയിട്ട് എത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുകയാണ് വായിച്ച് വായിച്ച് വന്ന അവസാനം എത്തുന്ന സമയത്ത് ഇതാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത് എത്രയോ ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും നമ്മുടെ ലാംഗ്വേജുകളിലൊക്കെ നിറച്ചും ലാറ്റിനിലും ജർമ്മനിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ പരിധി നോക്കിയാൽ സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ തിരിച്ച് സംസ്കൃതത്തിലേക്ക് എത്തുന്നതുമായ കുറേ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോക നിലവാരത്തിലേക്ക് ഭാരതീയ സന്ദേശങ്ങളെ എത്തിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള കുറേ ജനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാനും ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശങ്കരൻ മുതലേ വിവേകാനന്ദൻ മുതലേ ദലൈലാമ മുതലേ ആ ഗ്രൂപ്പിലുള്ള കുറേ ജനങ്ങൾ അല്ലെങ്കിൽ ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്നുള്ള നിലയിലുള്ള കുറേ ഹിമാലയൻ മാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ജനറേഷനിൽ നമ്മൾ കാണുന്ന മാതാമൃതാനന്ദമയും സായിബാബയും രവിശങ്കരും ഒക്കെ എത്രയോ എത്രയോ കാര്യങ്ങൾ ലോകത്തിലേക്ക് സന്ദേശങ്ങളായിട്ട് കൊണ്ടുപോകുന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ സൈക്കിക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യ നമസ്കാരമാണ് പ്രിസ്ക്രിപ്ഷൻ ക്രിസ്റ്റൽ തെറാപ്പി വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണെങ്കിൽ ക്രിസ്റ്റൽ തെറാപ്പിയാണ് ചെറിയ നമസ്കാരം കൊണ്ടൊന്നും നടക്കില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അസുഖം മാറാത്തപ്പോൾ വിറ്റമിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ മരുങ്ങുന്നുകൾ കൊടുക്കുന്നത് പോലെ ആ സമയത്ത് സൂര്യൻ്റെ പ്രകാശം നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തേർഡായി ആജ്ഞാചക്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചാൽ സൈക്കിക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം എന്നവർ പറയുന്നു ഈ ഒരു അവസ്ഥയിൽ വരാണ്ടിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും സൂര്യൻ്റെ മുമ്പിൽ നിന്നാൽ മതി സൂര്യ നമസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സംഭവം സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും നല്ലതാണ് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അതിനെ കാണണം നമ്മുടെ മനസ്സിന് നല്ല ശക്തി കിട്ടാനും മനസ്സിനെ നന്നാക്കാനും മനസ്സിന് കുളിർമയുണ്ടാകാനും ഒക്കെ ഇത് നല്ലതാണെന്ന് പണ്ട് കാലത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇന്നത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെയുള്ള നമ്മുടെ ജനങ്ങളെ സഹായിക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധ കത്രീനയും റീത്തയും ഒക്കെ വന്ന സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും ബോംബെയിൽ മഴ കൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും സുനാമി കൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും രണ്ടും ഒന്ന് കമ്പയർ ചെയ്താൽ മതി ഭാരതത്തിലുണ്ടായിരുന്ന കലാമിറ്റീസ് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഫ്ലഡ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഏകദേശം മുപ്പതും നാൽപ്പതും മടങ്ങ് കൂടുതലാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാളും മുപ്പതും നാൽപ്പതും മടങ്ങ് കൂടുതലാണ് ബോംബെയിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആകെ ബുദ്ധിമുട്ടായിരുന്നു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എല്ലാ ജനങ്ങളും ജോലിക്ക് പോയി തുടങ്ങി പിറ്റേ ദിവസം മുതൽ അമേരിക്കയിൽ ഒരു മാസം കഴിഞ്ഞാലും ഒരു സാധനം അവിടെ വർക്ക് ചെയ്യില്ല കാരണം ഇവിടെ മനുഷ്യനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് പങ്കിടാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും തയ്യാറായിട്ടുള്ള കുറേ ജനങ്ങളുണ്ട് ആ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഉണ്ട് പക്ഷേ എല്ലാം പൊളിഞ്ഞു വീണാൽ ആ സമയത്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ഒന്നും കുറച്ച് ജനങ്ങളെ റെയിലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ളതല്ല എന്നവരെ മനസ്സിലാക്കിയിരിക്കുന്നു അതിന് തിരിഞ്ഞു നോക്കുന്നത് ഭാരതത്തിലേക്കാണ് കുറേ ടെക്നോളജികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ നിലനിൽക്കുന്ന ഒരു രാജ്യം ഇത് ഇവിടെ കുറേ പേര് വന്ന് അടിച്ചു പൊടിച്ചു വിടുന്ന കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒന്നും സംഭവിക്കാത്തൊരു രാജ്യം ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു ഇൻവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ തകർന്ന് തരിപ്പണമാകും അങ്ങനെ അല്ലാത്തൊരു രാജ്യം അങ്ങനെ അല്ലാത്തൊരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലം നമ്മുടേത് മാത്രമാണ് ഓരോ വിദേശമവരും വണികീശ്വരെത്ര പേരോ കടന്നിവിടെയുള്ള ധനം കവർന്നും എത്രയോ വണികീശ്വര എത്രയോ ഫോറിനേഴ്സ് ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി ഓരോ വണികീശ്വര എത്ര പേരോ കവർന്നിവിടെയുള്ള ധനം കവർന്നും ആരോമലാമിതിനു താഴ്ചയശേഷമില്ല ആരോമലാമിതിനു താഴ്ചയശേഷമില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവിടുന്ന് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു കാരണം സൂര്യോഗ്രരശ്മികൾ ആഴിയോടെന്തെടുക്കാൻ സൂര്യോഗ്രരശ്മികൾ ആഴിയോടെന്തെടുക്കാൻ സൂര്യരശ്മികൾ വന്നിട്ട് ആഴിയിലുള്ള വെള്ളം നീരാവിയായി മുകളിലേക്ക് കൊണ്ടുപോകുന്നു തിരിച്ചിവിടെ തന്നെ വന്ന് പെയ്യും അതെവിടെയും പോയില്ല അത് തിരിച്ചിവിടെ തന്നെ കർമ്മേഘങ്ങളായി പിന്നെയും മഴ പോലെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെയാണ് ഭാരതത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ പോയിട്ടുണ്ടാവും പക്ഷേ അവർക്കൊന്നും അവിടെ അത് നിലനിർത്താൻ സാധിക്കില്ല തിരിച്ചിവിടെ വരും ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറയാം പക്ഷേ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള ഒരു പത്തിരുപത് മിനിറ്റ് നമ്മുടെ യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗ എന്നാണ് ഇപ്പോൾ പറയുന്നത് യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ നോർമലായിട്ട് എല്ലാ ജനങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു ഇവിടെ മാത്രമല്ല ബാക്കിയുള്ള പല രാജ്യങ്ങളിലും അതുണ്ടാവണമെങ്കിൽ അതുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അവർ കണ്ടുപിടിക്കാനും തുടങ്ങിയിരിക്കുന്നു നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ആർട്ടിക്കിൾ മാർച്ച് ടു തൗസൻഡ് ഫൈവില് മുഖചിത്രം തന്നെ ഒരു ടിബറ്റൻ സ്വാമിയുടെ തലയിൽ നിറച്ചും ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് മുഖചിത്രം മെഡിറ്റേഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വേവ്സിനെ അനലൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് മുഖചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ ഇഷ്യൂ ആയിരുന്നു ദലൈലാമ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ടിബറ്റൻ ആൾക്കാരുടെ അല്ലെങ്കിൽ സെൻ മെഡിറ്റേഷൻ ടെക്നിക്കുകളുടെ ഇതെല്ലാം ഒന്നല്ല കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഉണ്ട് അവരുടെ സ്റ്റഡി അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഏകദേശം മുപ്പത്തിയൊന്ന് പേജ് ഉള്ള ആർട്ടിക്കിള് പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു in depth look at the human brain in its cover story what's your mind what's in your mind എന്നാണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് അത് കണ്ടുപിടിക്കാനുള്ള ലേഖനങ്ങളാണ് ഏകദേശം മുപ്പത്തൊന്ന് പേജ് നാഷണൽ ജിയോഗ്രഫിക്ക് റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് അതിൽ പൂർണ്ണമായിട്ടും അതിനുള്ളതാണ് ന്യൂറോ സയൻസിൽ നടന്നിട്ടുള്ള ബ്രെയിൻ വേവ്സിൻ്റെ സ്റ്റഡികളും ലൈഫിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ സ്റ്റഡിയും ആണ് അതിനകത്ത് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത് അത് വളരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഒരു ഹിമാലയൻ മാസ്റ്ററുണ്ട് സ്വാമി രാമ എന്ന് പറഞ്ഞൊരു ഹിമാലയൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ ഫേമസ് ആണ് ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വേദഭാരതിയും കൂടി ഇമെയിൽ കോൺടാക്ട്സോടുകൂടി പരിചയപ്പെട്ട ഒരു കാലാണ് ഏകദേശം അത് വന്നത് അപ്പോൾ അത് വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റും ഏകദേശം ഇതേ തരത്തിൽ പോകുന്നതായതുകൊണ്ട് ആ സ്റ്റഡിയും കൂടി ഏറ്റെടുത്തിട്ട് കുറച്ചു കാലം പഠിച്ചു കഴിഞ്ഞൊരു അഞ്ചെട്ട് മാസമായിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ അതിലായിരുന്നു സ്വാമി വേദഭാരതിയെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രം നോക്കിയാൽ ഈഗർ മിച്ചൽ എന്ന് പറഞ്ഞ ഒരു ആസ്ട്രോനോട്ട് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാസ അയച്ചിട്ടുള്ള ആസ്ട്രോനോട്ട് ഈഗൽ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്ജർ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള astronaut while in his way back from space while in his way back from space space നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ had an experience of extra temporal extra spatial consciousness ആണ് അദ്ദേഹം പറയണത് എന്തോ ഒരു കോൺഷ്യസ്നെസ് ഒരു ബോധം അയാൾക്കുണ്ടായിരുന്നു ആ ബോധം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ന്യൂട്ടിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് institute of noetic science California അവിടെ scientific research in psychology and physiology and the change which meditation makes on the psychology and physiology എന്നാണ് അവരുടെ ഫോക്കസ് തന്നെ ശാരീരികമായും മാനസികമായും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് റിസർച്ച് ചെയ്യുകയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോലി തന്നെ അവിടെയുള്ള റിസർച്ച് ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ ഡീൻ റൂഡിൻ റാഡിൻ എന്ന് പറഞ്ഞ ആളാണ് D E A N Dean Radin R A D A N അദ്ദേഹം ഓതർ ഓഫ് കോൺഷ്യസ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഇപ്പം അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട് സ്വാമി വേദഭാരതിയെ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം ഗവേഷണത്തിന് വേണ്ടിയിട്ട് അവിടെ താമസിപ്പിച്ചു സാധാരണ നമ്മുടെ ലെവലിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് ഉള്ളപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക കുറച്ച് ഉറക്കം വരുന്ന സമയത്ത് ബ്രെയിൻ വൈബ്രേഷൻസിന് മാറ്റം മാറ്റമുണ്ടാവും സ്വപ്നം കാണുന്ന അവസ്ഥയിൽ നിന്നും പിന്നെയും താഴത്തോട്ട് പോയാൽ ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയും കഴിയുന്ന ടെക്നിക്കൽ വേർഡ് കുറച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം ഡെൽറ്റ വേവ്സിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ശാന്തമായ പൂർണ്ണമായ ഉറക്കമുള്ളൊരവസ്ഥ സന്തോഷം മാത്രമുള്ള മനസ്സ് വർക്ക് ചെയ്യാത്തൊരവസ്ഥ നമ്മുടെ ആത്മാവ് പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന നമ്മുടെ ചൈതന്യം ചിത്ത് ജീവൻ എന്ന് പറയുന്നത് മാത്രം ഉണ്ടാവും മനസ്സൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഇന്ദ്രിയങ്ങൾക്കില്ലാത്തൊരവസ്ഥയല്ല അതും കഴിഞ്ഞ് മനസ്സ് പോലും വർക്ക് ചെയ്യാത്ത സ്വപ്നം പോലും കാണാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഉറക്കം ഉള്ള സമയത്താണ് ഡെൽറ്റ വേവ്സ് ഉണ്ടാവുക ആ ഉറക്കമാണ് ശരിയായിട്ടുള്ള ഉറക്കം ഗാഠനിദ്ര ആ നിദ്രയിലുള്ള അവസ്ഥയിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല കാരണം മനസ്സ് വർക്ക് ചെയ്യില്ല ആ അവസ്ഥയിൽ മനസ്സ് വർക്ക് ചെയ്യിപ്പിക്കാനും ആരുമായിട്ട് സംസാരിക്കാനും സാധിക്കുമെന്ന് സ്വാമി രാമ കാണിച്ചു കൊടുത്തു പൂർണ്ണ ഉറക്ക അവസ്ഥയിൽ എങ്ങനെ ഉണ്ടാവുമോ ബ്രെയിൻ അതേ അവസ്ഥയിലിരിക്കുമ്പോൾ ആരെന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ സാധിക്കുക ഇത് അവിടെയുള്ള ഡോക്ടർമാർക്ക് വലിയ അതിശയമുള്ളൊരു സംഭവമായിരുന്നു അത്ര എന്നിട്ട് ഈ മെഡിറ്റേഷനിൽ കുറച്ച് അറിയാത്ത ഒരാളെ യോഗ ഇതുവരെ കേൾക്കാത്ത ഒരാളെ പൂർണ്ണമായിട്ടും നല്ലൊരു ഡോക്ടർ എന്ന് പറയുന്ന ഇത്തരം സംഭവങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ഡോക്ടർമാരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ചു എന്നിട്ട് അവരെ കൊണ്ട് ഇതൊരു രോഗിയാണ് എന്താണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെഴുതി epileptic symptoms are seen epileptic symptoms are seen എന്തോ പ്രശ്നമുണ്ട് ഇയാൾക്ക് അതല്ലാതെ ഇങ്ങനെ ആവില്ല എന്നാണ് പറയണത് അപ്പോൾ എന്തോ അപസ്മാരം പോലെയുള്ള എന്തോ അസുഖാണെന്ന് ഡയഗ്നോസ് ചെയ്ത് ചിറ്റെഴുതി കൊടുത്തു എന്നാണ് പറയണത് അപ്പോൾ എന്തോ കുഴപ്പമുള്ള ഒരാളാണ് ഉണർന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഉറങ്ങുമ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പമുള്ള പോലെ മനസ്സിനെ ഉറക്കാനും എന്നിട്ട് സംസാരിക്കാനും പറ്റുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യമാണ് ശ്വസിക്കുക ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം നമ്മളൊക്കെ പതിനഞ്ച് പ്രാവശ്യമാണ് നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ പട്ടികളെ പോലെയാണ് നാൽപ്പത് പ്രാവശ്യം പട്ടികൾ നാൽപ്പത് പ്രാവശ്യം ശ്വസിക്കുമ്പോൾ അതേപോലെ മനുഷ്യൻ ശ്വസിച്ചാൽ ഏകദേശം അതേ സ്വഭാവം നമുക്കുണ്ടാവുന്ന പറയണത് അപ്പൊ ഇതില്ലാത്തൊരവസ്ഥയിൽ ശ്വാസത്തെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നു പ്രാണായാമത്തിലൂടെ ചെയ്യുന്നത് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും അപ്പോൾ ബ്രീത്തിങ് റേറ്റ് കൂടാതെ എൻ്റെ ശരീരത്തെ ഞാൻ കണ്ടീഷൻ ചെയ്താൽ എനിക്ക് ദേഷ്യം വരാൻ സാധ്യതയില്ല കാരണം ഈ ശരീരത്തിൽ ദേഷ്യം വരുമ്പോൾ കൂടുതൽ ശ്വസിക്കാൻ പറയും എനിക്ക് പറ്റില്ല പറയും എനിക്ക് പറ്റില്ല നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ശരീരം പറയുന്ന സമയത്ത് ദേഷ്യം വേണ്ടാന്ന് എന്നാ അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ ഏത് വേണമെന്ന് തീരുമാനിക്കാം ഇദ്ദേഹത്തിന് ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യം ശ്വസിച്ചാൽ മതി ഇതും വലിയൊരു അത്ഭുതമാണ് അദ്ദേഹത്തെ കഴിഞ്ഞ മാസം കാണാനൊരു ഭാഗ്യമുണ്ടായി സ്വാമി വേദഭാരതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ അങ്ങനെ ഒരു വ്യക്തി ആവണമെന്നില്ല ആരിലും ഗവേഷണം ചെയ്യാൻ സാധിക്കുന്നു മെഡിറ്റേഷൻ പൂർണ്ണമായിട്ടും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ആവും ഇതേ നാഷണൽ ജിയോഗ്രഫിക് ചാനൽ തന്നെയാണ് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ടി വിയിൽ നമുക്കൊരു പ്രോഗ്രാം തന്നു പ്രോഗ്രാം ആയിരുന്നു അത് ഹിമാലയത്തിൽ കുറേ മഹർഷിമാർ നടക്കുന്നുണ്ട് അവിടെയൊക്കെ അവരൊന്നും ഗ്ലൗസും നല്ല കോട്ടുകളും മങ്കി ക്യാപ്പുകളും അല്ലെങ്കിൽ ഡോൺ ജാക്കറ്റും ഞങ്ങളൊക്കെ പോണ സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഡോൺ ജാക്കറ്റ് ഇട്ടിട്ടും മൂക്കുന്നും വായുന്നും കണ്ണുന്നും ഒക്കെ ബ്ലഡ് യൂസ് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നു കാലൊക്കെ സ്വെല്ല് ചെയ്തിട്ട് ഏകദേശം രണ്ടിരട്ടി വലുപ്പുണ്ടായി മനസ്സ് സരോവർ കൈലാസ യാത്രയിൽ അവിടെയൊക്കെ സാധാരണയുള്ള സ്വാമിജിമാര് സാധാരണ ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്തിട്ട് മുകളിൽ ഫുൾ കവർ ചെയ്യാതെ വളരെ നോർമലായിട്ട് അവിടെ ജീവിക്കുന്നു നാഷണൽ ജിയോഗ്രഫിക് ചാനൽ പോയിട്ട് ചോദിച്ചു എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് അപ്പോൾ ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ജീവിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല ജീവിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് അത് തൊട്ട് നോക്കിയാൽ അറിയാം ഞാൻ നടക്കണു സംസാരിക്കണു ജീവനുണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷേ എങ്ങനെ അവിടെ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടിച്ചിട്ടുള്ള ജീവികളല്ല നമ്മളൊന്നും അവിടെ ജീവിക്കാനായി സൃഷ്ടിച്ച ജീവികളാണെങ്കിൽ ദേഹത്ത് കുറേ രോമുണ്ടാവുമായിരുന്നു ഏകദേശം യാക്കിനെ പോലെയോ ഗോട്ടനെ പോലെയോ ആ തരത്തിലുള്ള ജീവികൾ മാത്രമേ ഉണ്ടാവും അങ്ങനെ അല്ലാത്തൊരു ജീവി അവിടെ ജീവിക്കേണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നോക്കി ടെമ്പറേച്ചർ നോക്കിയ സമയത്ത് ഏകദേശം മനുഷ്യൻ ഇവിടെ ഒന്നും ഉണ്ടാവുന്ന ടെമ്പറേച്ചർ അല്ല ആ പ്രകൃതിയുമായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ അറ്റാച്ച്ഡ് ആയി മാറിയിരിക്കുന്നു ചെറിയൊരു തമാശയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചു ഈ തോർത്ത് മുണ്ടൊക്കെ അലക്കിയ എങ്ങനെയാണ് ഉണക്കാനിടുക എന്ന് ഡ്രൈയിങ് മെഷീൻ ഒന്നുമില്ല ഇതോ അലക്കാറുണ്ടോ അലക്കാറൊക്കെ ഉണ്ട് അലക്കിയാ എങ്ങനെയാ ഉണക്കാനിടാന്നാ ചോദിക്കണേ അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യണം നല്ലോണം പിഴിയ പിഴിഞ്ഞിട്ട് ഇട്ടാലും ഒരു പത്ത് ദിവസം കൊണ്ട് ഉണങ്ങില്ല കാരണം അവിടെ temperature minus forty seven degree സെൽഷ്യസാണ് ആ ടെമ്പറേച്ചറിൽ എങ്ങനെയാ ഉണങ്ങുക ശരീരത്തിൽ അങ്ങോട്ട് മൂടുക മൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് ധ്യാനത്തിലിരിക്കുക അത് കഴിഞ്ഞ് നോക്കിയാൽ അസലായിട്ടുണ്ട് ഏറ്റവും നല്ല ഡ്രൈവിംഗ് മെഷീൻ ഇതാണെന്നാ പറയണേ നല്ല ഡ്രയർ ഇതാണ് നമ്മുടെ ശരീരം എങ്ങനെ അത് ചെയ്യണേ ഒരു മിനിറ്റ് കൊണ്ട് ശരീരത്തിന്റെ ടെമ്പറേച്ചറിന്റെ പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ സാധിക്കും ചടേന്ന് പറഞ്ഞ് എൻ്റെ ടെമ്പറേച്ചർ കൂടട്ടെ നമുക്കും കൂടും പരീക്ഷ വരുമ്പോൾ പനി വരും എങ്ങനെയാ കൂടുന്നത് മനസ്സിൽ വിഷമങ്ങൾ വരുന്ന സമയത്ത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ അറിയാണ്ടങ്ങോട് കൂടി പോകും അപ്പൊ ഇതേ മനസ്സ് വിചാരിച്ചാൽ ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും പറ്റുന്ന നമുക്കൊക്കെ അറിയാം നമ്മൾ ആരെങ്കിലും കാണുമ്പോഴാണ് ശരീരത്തിന്റെ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടുക അല്ലെ ആളാകെ എന്ന് പറയും എങ്ങനെ ചൂടാവണേ അത് കാണുമ്പോൾ ചൂടാവുക ഒരാളെ കാണുമ്പോൾ തണുക്കാനും ചൂടാവാനും ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ പക്ഷെ അത് നമ്മുടെ കൺട്രോളിലല്ല എന്ന് മാത്രം അവിടെ ഇരിക്കുന്നവർ അവരുടെ കൺട്രോളിലാണ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് കൺട്രോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും പക്ഷെ അതിന് കുറച്ച് ട്രെയിനിങ് ആവശ്യമാണ് അവർക്കത് സാധിക്കും എന്നുള്ളതാണ് സത്യം അവരുടെ ടെമ്പറേച്ചർ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതൊരു ഉദാഹരണം ഒക്കെ പറ്റും നമുക്ക് കാരണം ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത് ഒരാളെ കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ ബ്ലഡ് പ്രഷർ കുറക്കാനും പറ്റണം ഹാർട്ട് റേറ്റ് കുറക്കാനും പറ്റണം അപ്പൊ ആലോചിച്ച് നോക്കുക നമുക്ക് അസുഖങ്ങൾക്ക് ഇന്ന് സർജറി ഇവിടെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്നും ആവശ്യമില്ല ഇന്നൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഒക്കെ അങ്ങോട്ട് പോവും നല്ല പരിപാടിയല്ലേ അപ്പൊ നമുക്ക് തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇത് കുറച്ചു കാലം മെഡിക്കൽ സയൻസിൽ വളരെ ആക്റ്റീവായിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു ഫീൽഡാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രം ഈ മെത്തേഡിന് ബയോ ഫീഡ്ബാക്ക് എന്നാണ് പറയുക എന്റെ ശരീരത്തോട് ഞാൻ പറയാണ് എന്റെ പനി കുറക്കണേ എന്ന് എന്റെ ശരീരത്തോട് എനിക്ക് പറയാൻ സാധിക്കണം എന്തൊക്കെ പാരാമീറ്റേഴ്സ് മാറുമോ ആ പാരാമീറ്റേഴ്സ് മാറ്റാൻ എൻ്റെ ശരീരത്തോട് പറയാൻ എനിക്ക് സാധിക്കണം എൻ്റെ മനസ്സിന് എന്നോട് പറയാൻ സാധിക്കണം നമുക്ക് ആർക്കും പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ മനസ്സിന് എന്നോട് പറയാൻ സാധിക്കുക നമ്മുടെ മനസ്സിന് വേറെ ആരോടും എന്തും പറയാം അതൊക്കെ കേൾക്കും പക്ഷെ അങ്ങോട്ട് പറയാം ഒന്നും കേൾക്കാത്തൊരവസ്ഥയാണ് ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം ഉള്ളിലേക്ക് സംസാരിക്കാൻ സാധിക്കണം ആ അവസ്ഥ നമുക്കുണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ അസുഖങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ആ അസുഖത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എൻ്റെ ടെമ്പറേച്ചറിന് എനിക്ക് മാറ്റാൻ സാധിക്കും എൻ്റെ പ്രഷർ എനിക്ക് മാറ്റാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലുള്ള റിസർച്ചുകൾ നടക്കുകയാണ് ഇപ്പോൾ ബയോ ഫീഡ്ബാക്ക് കുറച്ചു കാലം വേണ്ടാന്ന് വെച്ചൊരു സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റാണ് ബയോ ഫീഡ്ബാക്ക് അതെങ്ങനെ മെഷർ ചെയ്യാം ടെമ്പറേച്ചറിലൂടെ പറ്റും ഗാൽവനിക് സ്കിൻ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് പറ്റും ഇലക്ട്രോ എൻസിലോഗ്രാഫ് ഉപയോഗിച്ച് പറ്റും E C G normal E C G വെച്ചിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും ഏത് അവസ്ഥയിലാണ് ബീറ്റാലാണോ ആൽഫയിലാണോ തീറ്റയിലാണോ ഡെൽറ്റയിലാണോ നമ്മുടെ അവസ്ഥ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഹാർട്ട് റേറ്റ് നോക്കാൻ സാധിക്കും ബ്ലഡ് പ്രഷർ നോക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയിട്ട് എന്റെ ബ്ലഡ് പ്രഷർ കൂടട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ പടയെന്ന് പറഞ്ഞു കൂടുക കുറയട്ടെ എന്ന് പറയുമ്പോൾ കുറയ്ക്കുക അപ്പൊ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുക ആ ടെക്നിക്ക് അതിനെ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ടെക്നിക് എന്ന് പറയും അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയെ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയാം അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി എന്ന് പറയാം സൈക്കോ ആ അവസ്ഥകളൊക്കെ നമുക്ക് തന്നെ നമ്മൾ പഠിക്കുക വേറൊരാൾ പറഞ്ഞിട്ടല്ല ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാം അതിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യം ഋഷികേശിൽ അതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ ഏകദേശം അഞ്ചു കോടിയോളം സ്വാമി വേദഭാരതി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർമാരെയും യോഗികളെയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരെയും അവിടെ കൊണ്ടുപോയി ഈ ട്രീറ്റ്മെന്റ് കാണിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ വളരെ വണ്ടർഫുൾ ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് വളരെ രസകരമായിട്ടുള്ള ഈ നേസൽ സർജറിക്ക് ഒരിക്കലും നേസൽ സർജറിക്ക് അനസ്തീഷ്യ ലോക്കലെങ്കിലും കൊടുക്കാതെ ചെയ്ത ചരിത്രമില്ല എന്നാ പറയണേ ഈ സ്വാമി വേദഭാരതിയുടെ ഒരു ശിഷ്യുണ്ട് ലിൻഡ ആ ലിൻഡയുടെ നേസൽ സർജറി ചെയ്ത സമയത്ത് വെറും മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് കീറി മുറിച്ചോളാൻ പറഞ്ഞു ഒരു സെഡേഷനും ആവശ്യമില്ല അതിൻ്റെ പ്രൂഫ് അതേപോലെ ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നെറ്റിൽ അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് ലിൻഡ നേസൽ സർജറി നിയോട്ടിക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വേർഡ് മാത്രം കൊടുത്ത് യാഹു ഗ്രൂപ്പ്സിൽ തപ്പിയാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികൾ കാണാം പലരും ആക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള കുറേ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻസും അവരുടെ ഡയഗ്നോസിസും അവരുടെ റിസർച്ചും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നിയോട്ടിക് സെന്ററിലാണ് ഇപ്പോൾ ഇത് കൂടാതെ കുറേ ടോപ്പിക്കുകളിൽ എനർജി മെഡിസിനിലെ സ്ട്രെസ് ബിഹേവിയർ ലൈഫ് മാനേജ്മെന്റ് പാറ്റേൺസിൽ meditation power of silence power of silence silence ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കില്ലാത്തതും അതാണ് സ്വാമി വേദഭാരതി തമാശയിൽ ചോദിക്കും ഭഗവാന്മാർക്കൊക്കെ ഭയങ്കര വയസ്സായും ചെവി ചെവിയൊന്നും കേൾക്കാനില്ല അതുകൊണ്ട് ലൗഡ് സ്പീക്കറൊക്കെ വെച്ചിട്ട് കുറേ ഒച്ചത്തിലാണ് ആൾക്കാർ ശരണം വിളിക്കണമെന്നാണ് പറയണേ അങ്ങനെ ആയാലേ അങ്ങ് കേൾക്കുള്ളൂ കുറേ ദൂരെയല്ലേ അദ്ദേഹം ഇരിക്കണേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കണേ പിന്നെ ഒരു പേരൊന്നും വിളിച്ചപ്പോൾ കേൾക്കില്ല അതുകൊണ്ട് കുറേ പേരുകൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് തമാശ പറയും അദ്ദേഹം കിടക്ക് അവിടെ ഒന്നും പോണ്ട ഉള്ളിലേക്ക് നോക്കിയാൽ മതി നമ്മളിൽ തന്നെയാണ് ഭഗവാൻ എന്ന് പറയാണ് അദ്ദേഹം മുമ്പ് ഹിമാലയൻ അദ്ദേഹമൊക്കെ തുടങ്ങിയിട്ടുള്ള കാലത്ത് ഹിമാലയത്തിലൊക്കെ ഗുഹകളിലെങ്കിലും ഭഗവാൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് ഭഗവാനെ കാണാറ് ഇപ്പൊ ചൈനീസ് ഗവൺമെന്റ് എല്ലാ ഗുഹകളും പൂട്ടിയിരിക്കുന്നു എന്നാ പറയാം അപ്പൊ അതിനകത്ത് എന്തായാലും ഭഗവാനിന്റെ പുറത്തു വന്നിരിക്കുക അപ്പൊ അത് നമ്മുടെ ഉള്ളിലേക്കാണ് കയറിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്വാദം അപ്പൊ കോൺഷ്യസ്നെസ് കുറിച്ച് പഠിക്കാൻ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു നല്ലൊരു കോൺഫറൻസ് നമുക്ക് ഇത്തരം സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു കോൺഫറൻസ് എന്ന് പറയുന്നത് നടന്നിട്ടുള്ളത് ലൈഫ് ആൻഡ് മൈൻഡിനെ കുറിച്ചുള്ളൊരു കോൺഫറൻസ് ആണ് അതിലൊരു അത് വാഷിങ്ടൺ ഡി യു എസ് എയിലാണ് അവിടെയും കുറേ ഗവേഷണങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് അദ്ദേഹത്തിനും ഈ മെഡിറ്റേഷൻ ടെക്നിക്സ് ദലൈലാമയുടെ മെഡിറ്റേഷൻ ടെക്നിക്സ് എത്രത്തോളം യൂസ്ഫുൾ ആണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് കാശ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അവനവൻ അറിയാം എന്നാണ് പറയുന്നത് അറിയാതെ നമുക്കൊരു വിഷമം വരുമ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മയെ ഭഗവാനെ എന്ന് വിളിച്ച് കണ്ണടച്ചു പൂട്ടുന്നൊരവസ്ഥ എല്ലാ ഇന്ദ്രിയങ്ങളും അടച്ചു പോകുന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും പൂർണ്ണമായിട്ടും ഭക്തി എത്തുന്ന സമയത്ത് എല്ലാം മറന്ന് ഭഗവാനിലേക്ക് സറണ്ടർ ചെയ്യുന്നൊരവസ്ഥ പൂർണ്ണമായിട്ടും ഭഗവാന് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ ആ സമയത്ത് കണ്ണൊന്ന് തുറക്കുന്ന സമയത്ത് എന്തോ ഒരു ശക്തി നമ്മളിൽ ഉണ്ടാവും പനിയുള്ളവർക്ക് പനിയില്ലാണ്ടാവാം വിഷമങ്ങളുള്ളവർക്ക് വിഷമങ്ങളില്ലാണ്ടാവാം ഉള്ളവർക്ക് സ്ട്രെസ് ഇല്ലാണ്ടാവാം ഇതില്ലാത്തത് കൊണ്ടാണ് ബാക്കി രാജ്യങ്ങളിൽ പലർക്കും ഇത്തരം അസുഖങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നമുക്കൊക്കെ ഈ മെഡിറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്ന ഒരു ടെക്നിക്ക് തന്നെയാണിത് എത്ര സമയം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതൊരു സംശയം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ദീർഘശ്വാസം എടുത്തിട്ട് ഒന്ന് പിടിക്കുക ഓട്ടോമാറ്റിക്കലി നമുക്കൊരു റിലാക്സ്ഡ് മൂഡിലേക്ക് വരാൻ സാധിക്കും എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇതാവട്ടെ ഇന്നത്തെ എൻ്റെ ചെറിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നേകാലായി എല്ലാവർക്കും നമസ്കാരം നന്ദി ബഹുമാനപ്പെട്ട ഡോക്ടർ ടി പി ശശികുമാർ അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു